അതുകൊണ്ട് ശ്രീ അർജുന പ്രപഞ്ച ചൈതന്യത്തിനു പോലും പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല ഉത്സൈതേയുരിമേലൂക ന കുര്യാം അഹം കർമ്മ ന കുര്യാം ഞാൻ പ്രവർത്തി ചെയ്യുന്നില്ല എങ്കിൽ ഉത്സീതേയുരിമേ ലോക ഈ ലോകം നശിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രപഞ്ച ചൈതന്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ഈശ്വര ചൈതന്യം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പ്രപഞ്ചം നിശ്ചലമാകും എന്ന് വ്യക്തമായ രീതിയിൽ തന്നെയാണ് ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ശങ്കരസ്യ ചകർത്താസ്യാം ഉപഹന്യാം ഇമാ പ്രജാഹ ഇപ്രകാരം ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ പ്രപഞ്ച ചൈതന്യം പ്രവർത്തിക്കാതിരുന്നാൽ പ്രവർത്തിക്കാതിരിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തെ ഉപമയായിട്ടും ഉദാഹരണമായിട്ടും എടുത്തിട്ട് മാനവരാശിയും ജീവജാലങ്ങളും പ്രവർത്തിക്കാതിരിക്കും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ജാതി തിരിച്ചിരിക്കുന്നത് എങ്കിൽ മാനവരാശിയെ തിരിച്ചിരിക്കുന്നത് എങ്കിൽ പ്രവൃത്തി ചെയ്യാതിരിക്കുന്ന മാനവരാശി സ്വാഭാവികമായും സ്വാഭാവികമായും പ്രവർത്തിക്കാതെ നശിച്ചു പോകും അതുകൊണ്ട് കൺഫ്യൂഷനിലൂടെ ശങ്കരസ്യച്ച കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിലൂടെ അതിൻ്റെ കർത്താവ് എല്ലാം തന്നെ പ്രജാഹാസ്യാം സ്യാം ഉപഹന്യാം എല്ലാ പ്രജകളും എല്ലാ ജീവജാലങ്ങളും പ്രവൃത്തി ചെയ്യാതെ തന്നെ അവയുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ ഞാനിതാ നിന്നോട് ഡിക്ലെയർ ചെയ്യുന്നു നിന്നോട് ഞാൻ വിവരിക്കുന്നു ശക്താഹ കർമ്മണ്യ അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത ഭൗതിക സുഖത്തിനോട് ആസക്തിയുള്ളവര് എപ്രകാരമുള്ള അവിദ്വാൻമാര് കർമ്മണി കർമ്മങ്ങൾ എപ്രകാരമാണോ യഥാകുർവന്തി എപ്രകാരമാണോ ചെയ്യുന്നത് ഹേ ഭാരത് തഥാ അപ്രകാരം കുര്യാത് വിദ്വാംസ അസക്ത ചികീർഷുർ ലോകസംഗ്രഹം അസക്തരായിട്ട് ആസക്തി ഇല്ലാത്തവരായിട്ട് കുര്യാത് വിദ്വാംസ വിദ്വാൻമാര് പ്രവർത്തി ചെയ്യണം ചികുയർഷുർ ലോകസംഗ്രഹം ലോക നന്മയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അസക്തരാകാതെ ഇല്ലാതെ അനാസക്തമായിട്ട് ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ അവര് പ്രവർത്തിക്കേണ്ടതാണ് അവിദ്വാൻമാർ ആസക്തിയോടുകൂടി പ്രവർത്തിക്കുന്നു വിദ്വാൻമാര് അസക്തന്മാരായിട്ട് പ്രവർത്തിക്കുന്നു എന്നർത്ഥം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം കർമ്മത്തോട് സംഘമുള്ളവര് ഉള്ള കർമ്മസംഗിനാം അവര് ജനയേത് അജ്ഞാനം അജ്ഞാനത്തിന്റെ കാരണമായിട്ട് ബുദ്ധിർഭേദം ന വകതിരിവ് വേർതിരിച്ചുള്ള അറിവ് അവർക്ക് ഉണ്ടാകുന്നില്ല കർമ്മത്തോട് അറ്റാച്ച്മെന്റ് ഉള്ള ഉണ്ടാകുന്നത് കൊണ്ട് അവരുടെ വിസ്ഡം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ വിദ്വാൻമാർ ചെയ്യുന്നത് പോലെ വിദ്വാൻമാരുടെ ബാലൻസ്ഡ് അപ്രോച്ച് പോലെ തന്നെ പോലെ തന്നെ ജോഷയെ you get involved you get yourself engaged in സർവകർമാണി എല്ലാ കർമ്മത്തിലും ആ കർമ്മങ്ങൾ വിദ്വാൻ യുക്ത സമാചര സമാചരൻ വിദ്വാൻമാരെ പോലെ തന്നെ നീ ആചരിച്ചാലും ഡിറ്റാച്ച്മെന്റോടുകൂടി ആചരിച്ചാലും പ്രകൃതി ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ അഹങ്കാര വിമൂഢാത്മാ അഹങ്കാരം കൊണ്ട് പൂർണമായും കവർ ചെയ്തിരിക്കുന്ന മൂഢാത്മാവ് കർത്താഹം ഇതി മന്യതേ എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പ്രകൃതേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശ ഇതെല്ലാം പ്രകൃതി പ്രപഞ്ച ചൈതന്യം സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സുമുള്ള പ്രപഞ്ച ചൈതന്യം ഓരോ ജീവജാലങ്ങളിലൂടെയും ചെയ്യിക്കുകയാണ് അത് പ്രകൃതിയുടെ ഗുണമാണ് പ്രകൃതിയാണ് ക്രിയമാണാനി ഗുണൈഹി പ്രകൃതേഹി ഈ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രകൃതിയുടെ ഗുണം കൊണ്ടാണ് സർവശ കർമാണി എല്ലാം ചെയ്യപ്പെടുന്നത് ചെയ്യിക്കപ്പെടുന്നത് വ്യക്തിയല്ല വ്യക്തി ഒരു ടൂള് മാത്രമാണ് ഒരു ഉപകരണം മാത്രമാണ് അതുകൊണ്ട് തത്വവിത്തു മഹാഭാഹോ ഗുണകർമ്മവിഭാഗയോഹോ ഹേ മഹാബാഹുവായ അർജുന തത്വവിത്തു ആ സന്ദേശം നീ അറിഞ്ഞാലും ഗുണകർമ്മവിഭാഗയോഹു സർവകർമ്മത്തിൻ്റെയും ഗുണത്തെ ക്ലാസിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് നീ അതിനെക്കുറിച്ച് അറിഞ്ഞാലും ഗുണാഗുണേഷു വർത്തന്ത ഗുണം ആ വസ്തുവിൽ മാത്രം അടങ്ങിയിരിക്കുന്നതാണ് ഇതിമത്വ നസഞ്ചതേ ഗുണമെല്ലാം ആ ഗുണം അടങ്ങിയിരിക്കുന്ന വസ്തുവില് മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നസജ്ജതി അവയുമായി അറ്റാച്ച്മെന്റിന് നീ കാരണമാകരുത് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും അത് വർദ്ധിക്കുന്ന വസ്തുവിലുണ്ട് പക്ഷെ അത് നിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല let those gunas be in that material itself you need not get it transferred into yourself എപ്രകാരമാണ് അതിനെ വ്യാഖ്യാനിച്ചാൽ എന്താ സംഭവിക്കുക ഭീഷ്മ പിതാമഹൻ അതിശ്രേഷ്ഠനാണ് അത് അദ്ദേഹത്തിനിരിക്കട്ടെ നിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ദ്രോണാചാര്യൻ അതിശ്രേഷ്ഠനായ ആചാര്യനാണ് അത് അദ്ദേഹത്തിനിരിക്കട്ടെ നിന്നിലേക്ക് അതിൻ്റെ സ്റ്റിമുലസ് റെസ്പോൺസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ശാസ്ത്രീയമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും പ്രകൃതിർ ഗുണസമ്മൂഢാ സജ്ജന്തേ ഗുണകർമ്മസു പ്രകൃതിയുടെ ഗുണത്തെക്കുറിച്ച് വ്യക്തി വ്യക്തമായിട്ട് അറിയാത്ത മൂഢൻ സജ്ജന്തി സ്വയം അതിൽ ബന്ധിതനാകുന്നു ഗുണകർമ്മസു ഗുണത്തിലും കർമ്മത്തിന്റെ ഗുണത്തിലും ദോഷത്തിലും ഗുണമുള്ള കർമ്മത്തിലും ദോഷത്തിലും അദ്ദേഹം സ്വയം ബന്ധിതനാകുന്നു താൻ അകൃത്സ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത് അകൃത്സ്ണവിധുവായ അറിവില്ലാത്തവരായ മന്ദാൻ ബുദ്ധിശൂന്യന്മാര് അവർ ചെയ്യുന്നത് പോലെ കൃത്സ്നവിൻ ബുദ്ധിമാന്മാര് ന വിചാലയേത് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആകരുത് ചലനാത്മകമാകരുത് അവരെന്നും അചഞ്ചലമായി തന്നെ ഇരിക്കണം മന്ദന്മാരെ പോലെ ബുദ്ധിമാന്മാര് കുറിച്ച് ചിന്തിച്ച് ഗുണദോഷങ്ങളെ സ്വയം സ്വീകരിച്ച് അതിൽ കിടന്ന കൺഫ്യൂഷനോടുകൂടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് മൈ സർവാണി കർമാണി സന്യസ്യാത് ആത്മചേതസ ഇത് പ്രൊഫസർ എറിക് ബേൺ പറയുന്നത് മാതിരിയാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ പറയുന്നത് മൈ സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും എന്നില് സന്യസ്യ ഉപേക്ഷിച്ചിട്ട് എന്നിൽ അർപ്പിച്ചിട്ട് അധ്യാത്മചേതസ ആത്മീയമായ മനസ്സോടുകൂടി നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര വിഗതജ്വര ഈ ഫീവർ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള ഭയമോ അല്ലെങ്കിൽ നിരാശയോ വേദനയോ വിഷമമോ തോന്നുന്നതിലൂടെ നിനക്കുണ്ടാകുന്ന ജ്വരം അതായത് ഫീവർ നമ്മൾ ഫിയർ സൈക്കോസിസ് എന്നൊക്കെ പറയുന്ന ഫീവർ അത് മുഴുവനും വിഗതജ്വര get yourself detached from that എന്നിട്ട് അപ്രകാരം ഭൂത്വ what you have to do യുജസ്വ യുദ്ധം ചെയ്യുക രാഷ്ട്രസംരക്ഷണത്തിനായിട്ട് ബാക്കിയുള്ളത് മുഴുവനും നീ എന്നെ അർപ്പിച്ചേക്ക ഐ വിൽ പ്രൊട്ടക്റ്റ് യു എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെ മനഃശാസ്ത്രപരമായ അപ്രോച്ച് വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ സന്ദർഭത്തിൽ സാധിക്കും ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി ഇത് എൻ്റെ അഭിപ്രായമാണ് ഇത് നിനക്ക് വിശകലനം ചെയ്തിട്ട് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഞാൻ ചെയ്യുന്നത് പരമമാ പറയുന്നത് ചെയ്യുന്നത് പരമമായ സത്യവും ശാശ്വതമായ സദാചാരവുമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് അടിവരയിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഏമേ മതമിതം ദിസ് ഈസ് മൈ ഒപ്പീനിയൻ ഇതെന്റെ അഭിപ്രായമാണ് നിത്യ മനുതിഷ്ടന്തി മാനവാഹ നിത്യം അനുതിഷ്ടന്തി മാനവാഹ ഈ എൻ്റെ അഭിപ്രായത്തിൽ നിത്യമായിട്ട് ശാശ്വതമായിട്ട് അനുതിഷ്ടന്തി മാനവാഹ ഏത് മനുഷ്യനാണോ നിത്യമായിട്ട് ഈ ശാശ്വതമായ സത്യത്തിൽ നിൽക്കുന്നത് ഞാനിപ്പോ പറഞ്ഞതായ സത്യത്തിൽ നിൽക്കുന്നത് ശ്രദ്ധാവന്തു അനസൂയന്തോ മുച്ചന്തി തേ അഭികർമ്മഭിഹി ആ കർമ്മത്തിലൂടെ നിരന്തരമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കർമാതീതനായ അവസ്ഥയിലേക്ക് പ്രാപിക്കാൻ സാധിക്കും മുച്ചന്തേ അതിൽ നിന്ന് മോക്ഷം ലഭിക്കും തേ അഭി തേ അഭി അവനും കൂടി കർമ്മഭി കർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും അവൻ ആരായിരിക്കണം ശ്രദ്ധാവന്തോ അനസൂയന്തോ ശ്രദ്ധാവാൻ ആയിട്ടുള്ള വ്യക്തി അനസൂയന്തോ അനസൂയന്തോ നോട്ട് ഹാവില്ലിംഗ് ഒരിക്കലും അതിനോട് എൻസർക്കിൾഡ് ആകാതിരിക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും കർമാതീതനായി തീരും അതുകൊണ്ട് ആരാണോ കർമ്മത്തിനോട് ഡിറ്റാച്ച്ഡ് ആയിട്ട് കർമ്മം ചെയ്യുന്നത് അവൻ കർമ്മത്തിനപ്പുറത്തേക്ക് പോകുവാൻ സാധിക്കുന്നവനായി തീരും ഇനി മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ഏത്വേത് അഭ്യസൂയന്തു നാനു തിഷ്ടന്തി മതം നിന്റെ തന്നെ കൺഫ്യൂഷൻ കൊണ്ട് ന അനുതിഷ്ടന്തിമേ മതം ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നില്ല എങ്കിൽ അഭ്യസൂയന്തോ നിന്റെ തന്നെ കാരണം കൊണ്ട് നിന്റെ തന്നെ ഡില്യൂഷൻ കൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല എന്നാണ് നിനക്ക് തോന്നുന്നത് എങ്കിൽ സർവജ്ഞാനവിമൂഢാം താൻ വിധി നഷ്ടാൻ അചേതസഹ നല്ല ചിന്താകുലമായ ചിന്താധീനമായ ബുദ്ധിയോടുകൂടിയ മനസ്സ് ഇല്ലാത്തവനായി നീ തീരുന്നു എന്ന് എനിക്ക് മനസ്സിലാകാം മാത്രമല്ല സർവജ്ഞാന വിമൂഢാം എല്ലാ അറിവ് ഉള്ള ഒരു മൂഢനാണ് നീ എന്ന് ആയിത്തീരുമെന്ന് താൻ വിദ്ധി അത് നീ മനസ്സിലാക്കിയാലും വിഡ്ഢിയല്ല വിദ്ധി നീ മനസ്സിലാക്കിയാലും അതായത് എല്ലാ അറിവുമുള്ള ഒരു വ്യക്തിയാണ് നീ എന്ന് എനിക്കറിയാം പക്ഷെ എല്ലാ അറിവും ഉണ്ടായിട്ടും നഷ്ടാന സഹ ആ ബുദ്ധി യഥാവസരത്തില് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വിഡ്ഢിയാണ് നീ എന്ന് നീ പിന്നീട് ലഭിക്കേണ്ടി വരും അതുകൊണ്ട് നിനക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കി യഥായുക്തം നിന്റെ ഇഷ്ടം മാതിരി ചെയ്യാൻ അവസരമുണ്ട് സദൃശം ചേഷ്ടത്തെ സ്വസ്യാഹ പ്രകൃതേർ ജ്ഞാനവാനപി പ്രകൃതേർ ജ്ഞാനവാനഭി പ്രകൃതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളിലും കൊടുത്തിരിക്കുന്നതായ ഇന്ദ്രിയ ഗുണങ്ങൾ സദൃശം ച ഇഷ്ടതേ സ്വശ്യാഹ അത് ചെയ്തുകൊണ്ട് പോകുന്നവർ ധാരാളം പേരുണ്ട് പ്രകൃതി യാന്തി ഭൂതാനി പ്രകൃതി മനുഷ്യന് നൽകിയിരിക്കുന്ന ജീവജാലങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഇന്ദ്രിയ സ്വഭാവങ്ങളെ നിഗ്രഹക്കിം കരിഷ്യതി എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാതെ പ്രപഞ്ചത്തിലുള്ള മുഴുവനും നമുക്ക് കാണാനല്ലേ കണ്ണു തന്നിരിക്കുന്നത് മുഴുവനും കേൾക്കാനല്ലേ കാതു തന്നിരിക്കുന്നത് മുഴുവനും വാസനിച്ചറിയാനല്ലേ മൂക്ക് തന്നിരിക്കുന്നത് മുഴുവനും സ്വാദ് നോക്കാനല്ലേ നാക്ക് തന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് ഒരു ബുദ്ധിമാൻ സ്വയം അവനവന്റെ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ പ്രകൃതി തന്നിരിക്കുന്ന ഗുണങ്ങളെ അതേപോലെ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നൊരു പക്ഷേ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എന്തിനാണ് എന്നൊരു പക്ഷേ നീ ചോദിച്ചേക്കാം അപ്രകാരമാണെങ്കിൽ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇന്ദ്രിയേന്ദ്രിയാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ എല്ലാ ഇന്ദ്രിയങ്ങളിലും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലും അട്രാക്ഷനും റിപ്പൾഷനുമുള്ള ഓരോ സ്റ്റിമുലൈ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ തരം ഗ്രൂപ്പ് സ്റ്റിമുലൈ കൊടുത്തിട്ടുണ്ട് കണ്ണിന് ചിലതിനോട് ഇഷ്ടമുണ്ടാകാം ചിലതിനോട് അനിഷ്ടമുണ്ടാകാം കാതിന് ചിലതിനോട് ഇഷ്ടമുണ്ടാകാം ചിലതിന് അനിഷ്ടമുണ്ടാകാം ചിലത് മൂക്കിനിഷ്ടമുള്ളതായിരിക്കാം ചിലത് മൂക്കിനിഷ്ടമില്ലാത്തതായിരിക്കാം ഇപ്രകാരം രാഗദ്വേഷവും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ രണ്ട് വസ്തുതകൾ ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥി ഇന്ദ്രിയത്തിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിയത്തിൽ കൊടുത്തിരിക്കുന്നത് അതായത് എല്ലാം നിങ്ങൾ മൂക്കിൽ വലിച്ചു കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് മൂക്കിന് ഇഷ്ടമില്ലാത്ത ചില വസ്തുതകൾ കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ കണ്ണുകൊണ്ട് കാണരുത് എന്ന് പറഞ്ഞിട്ട് കണ്ണിന് ഇഷ്ടമില്ലാത്ത ചില വസ്തുതകൾ കൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ ശ്രദ്ധിക്കാനുള്ള കാര്യം തയോർ ന വശമാകച്ഛേത്തൗ ഹ്യസ്യ പരിബന്ധിനൗ അതെല്ലാം തന്നെ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയാൽ നിനക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടാവില്ല കണ്ണിന് ഇഷ്ടമുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നാൽ എന്താ സംഭവിക്കുക മറ്റൊന്നും നിനക്ക് ചെയ്യാൻ സാധ്യമല്ല ചെവിക്ക് ഇഷ്ടമുള്ളത് തന്നെ കേട്ടുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തയോ ന വശമാകച്ഛേത് അത് നിന്റെ നിന്നെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരരുത് നീ അതിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേ വരാവൂ എന്ന് പ്രത്യേകം ഓർക്കുക അല്ലെങ്കിൽ നീ നിന്റെ സെൻസറി ഓർഗൻസിന്റെ സ്റ്റിമുലൈസിന് സ്റ്റിമുലൈക്ക് വശപ്പെടുന്നവനായി തീരും you cannot control yourself ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് പരധർമാത് സ്വനുഷ്ഠിതാത് മറ്റൊരുവന്റെ ധർമ്മം നീ അനുഷ്ഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ അവനവന്റെ ധർമ്മത്തിന് അല്പം കുറവുണ്ടെങ്കിൽ കൂടി വിഗുണമാണെങ്കിൽ കൂടി കുറവുണ്ടെങ്കിൽ കൂടി ശ്രേയാൻ സ്വധർമ്മോ